ഈ ലോകത്തിൽ എല്ലാ വസ്തുക്കളെയും എല്ലാ ജീവികളെയും എല്ലാ മനുഷ്യരെയും ആ മനുഷ്യരുടെ സ്വഭാവത്തെയും മൂന്ന് വിധത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും സാത്വികമായ സ്വഭാവമുള്ളത് രാജസിക സ്വഭാവമുള്ളത് താമസിക സ്വഭാവമുള്ളത് അഥവാ സത്വഗുണ സമ്പുഷ്ടമായത് രജോ ഗുണസമ്പുഷ്ടമായത് തമോ ഗുണസമ്പുഷ്ടമായത് ചില വ്യക്തികൾ സത്വഗുണത്തിൻ്റെ മൂർത്തിമത് ഭാവമായിരിക്കും ശാന്തരായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടാവും എത്ര വിദ്യാഭ്യാസം ഉണ്ടാവട്ടെ വിദ്യാഭ്യാസം ഇല്ലാത്ത അവസ്ഥയാവട്ടെ ഏത് ഉന്നത തലത്തിലുള്ള ജോലി നോക്കുന്നവരാവട്ടെ ഏത് സാധാരണ ജോലി നോക്കുന്നവരാവട്ടെ അവരിൽ സത്വഗുണമാണ് നിറഞ്ഞിരിക്കുന്നത് എങ്കിൽ അവർ സാത്വിക സ്വഭാവമുള്ളവരായിരിക്കും ശാന്തരായിരിക്കും മുഖം പ്രസന്നമായിരിക്കും വളരെ വ്യക്തമായ രീതിയിൽ അവർ സംസാരിക്കും ശാന്തമായ നടത്തം ശാന്തമായ പെരുമാറ്റം നന്മ നിറഞ്ഞ രീതിയിലുള്ള നോട്ടം അങ്ങനെയുള്ള സ്വഭാവമുള്ളവർ സാത്വിക സ്വഭാവമുള്ളവരാണ് ചിലർ രജോഗുണ സമന്വിതരായവരാണ് അവർ വീറും വാശിയും പകയും വിദ്വേഷവും എല്ലാം ഉള്ളവരായിരിക്കും ഏത് കാര്യവും അസാധാരണ വേഗതയോടുകൂടി ചെയ്യുക വളരെ വേഗത്തിൽ സംസാരിക്കുക വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കുക വളരെയധികം സ്ട്രോങ് ആയിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുക ഒരിക്കലും തളരാതിരിക്കുക ഇത് രജോഗുണ സമന്വിതമായ ഒരു പ്രകൃതിയാണ് മറ്റ് ചിലരിൽ തമോ ഗുണമാണ് നിറഞ്ഞിരിക്കുക എല്ലാത്തിനെയും വിമർശിക്കുക എല്ലാത്തിനെയും അപകീർത്തിപ്പെടുത്തുക എല്ലാത്തിനെയും നിഷേധിക്കുക എല്ലാത്തിനെയും പുച്ഛിക്കുക എല്ലാത്തിനെയും അവഹേളിക്കുക എല്ലാത്തിനെയും തടസ്സപ്പെടുത്തുക എല്ലാ എല്ലാം തളരണം നശിക്കണം എന്ന രീതിയിൽ സംസാരിക്കുക പെരുമാറുക ഇങ്ങനെ മൂന്ന് തരത്തിലുള്ളവർ ഇപ്പം ഞാൻ പറഞ്ഞ തരത്തിലുള്ളവർ തമോ ഗുണ സ്വഭാവമുള്ളവരാണ് അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാത്വിക ഗുണമുള്ള ജീവജാലങ്ങളുണ്ട് പശു സാത്വിക സ്വഭാവമുള്ളതാണ് ആടും സാത്വിക സ്വഭാവമുള്ളതാണ് അതേസമയത്ത് രജോ ഗുണ സ്വഭാവമുള്ളതുണ്ട് വളരെ പുലി സിംഹം ഇതെല്ലാം രജോഗുണ ഗുണ സ്വഭാവമുള്ളതാണ് തമോ ഗുണ സ്വഭാവമുള്ളതുണ്ട് അവനവൻ മര്യാദയ്ക്ക് പ്രവർത്തിക്കുകയില്ല കഴുതപ്പുലിയെ പോലെയുള്ളത് വളരെ പെക്യൂലിയർ ടൈപ്പ് ജീവികളാണ് അതേപോലെ ഭക്ഷണത്തിലും മൂന്ന് ഗുണമുണ്ട് സാത്വികമായ ഭക്ഷണം പാല് അവയുടെ ഉൽപ്പന്നങ്ങൾ സസ്യാഹാരം എല്ലാം രജോഗുണപ്രദമായിട്ടുള്ള ആഹാരങ്ങൾ മാംസം അത് ഇതെല്ലാം അതിനകത്ത് പെടും തമോ ഗുണ പ്രധാനമായിട്ടുള്ള ആഹാരങ്ങൾ ഫെർമൻറ്റഡ് ഫുഡ് അതെല്ലാം അതിലൂടെ മദ്യം അങ്ങനെയുള്ളതെല്ലാം തമോ ഗുണ പ്രധാനമായിട്ടുള്ളതാണ് ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു പ്രത്യേക കാര്യം അറിയിക്കാനാണ് എല്ലാ മനുഷ്യരിലും നമ്മൾ വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരേ മനുഷ്യരിൽ തന്നെ സത്വഗുണവും രജോഗുണവും ഗുണവും തമോ ഗുണവും ഉണ്ടായിരിക്കും സത്വഗുണം ചില സമയത്തായിരിക്കും സമയവും കാലവും സ്ഥലവും അനുസരിച്ച് സത്വഗുണം ചിലപ്പോൾ പ്രോമിനൻ്റ് ആവും ചില വ്യക്തികളിൽ സത്വഗുണം താഴ്ന്ന രജോ ഗുണമായിരിക്കും പ്രോമിനൻ്റ് ആവുക ചില വ്യക്തികളിൽ തമോ ഗുണമായിരിക്കും പ്രോമിനൻ്റ് ആവുക ഇങ്ങനെ എല്ലാ മനുഷ്യരും എല്ലാ സമയത്തും ഒരുപോലെ ആവണമെന്നില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കുക ചിലരെന്താ അങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ സമയത്ത് ആ സ്ഥലത്ത് സാത്വിക സ്വഭാവം വളരെ കൂടുന്നത് കൊണ്ട് അയാൾ സാത്വികനായിട്ട് പെരുമാറുന്നു ചില വ്യക്തികൾക്ക് ചില സ്ഥലത്ത് ചില സന്ദർഭത്തിൽ ചില എൻവയോൺമെൻറ്റിൽ ചുറ്റുപാടുകളിൽ രജോഗുണമായിരിക്കും ഗുണമായിരിക്കും പ്രോമിനൻ്റ് ആയിട്ട് വരിക അപ്പോൾ അയാൾ രജോഗുണ ഗുണ ചില വ്യക്തികൾക്ക് തമോ ഗുണമായിരിക്കും വരിക നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും റൂട്ടിൽ ചില ആക്സിഡൻ്റ് ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് ചില വ്യക്തികൾ കയറി അടിക്കാൻ പോവുക വളരെ നെഗറ്റീവായിട്ട് പറയാം വേറെ ചിലർ അവിടെ വന്ന് ശാന്തരാക്കി എന്തിനാ വെറുതെ നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് കാര്യം പറഞ്ഞു തീർത്തൂടെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ സത്വഗുണം അവിടെ കാണാൻ സാധിക്കും ഗുണം അവിടെ കാണാൻ സാധിക്കും തമോ ഗുണം അവിടെ കാണാൻ സാധിക്കും പക്ഷെ ഒരു വ്യക്തിയിൽ തന്നെ ഇത് മൂന്നുമുണ്ട് ഒരു ശരാശരി വ്യക്തിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയാളുടെ വൺ തേർഡ് സാത്വിക ഗുണമാണ് വൺ തേർഡ് രാജസിക ഗുണാണ് വൺ തേർഡ് താമസിക ഗുണാണ് ദേശവും കാലവും അനുസരിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ചില ചില വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരേ വ്യക്തി തന്നെ പല സന്ദർഭങ്ങളിൽ പല രീതിയിൽ പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ചെറിയ സംഭവം കഥ പറയാം അത് വളരെ രസകരമായിട്ടുള്ളൊരു ഒരു അനുഭവമാണ് അത് നമ്മൾ പലപ്പോഴും നമ്മൾ സമയവും സന്ദർഭവും അനുസരിച്ച് പെരുമാറണം എന്ന് പറയുന്നതിന് ഒരു കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു സംഭവം തിരുവിതാംകൂർ മഹാരാജാവിന് വളരെ വളരെയധികം പ്രത്യേകതയുണ്ടായിരുന്നു ഒരു രാജാവ് എന്നും എട്ടുകൂട്ടം കറികൾ കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുക അപ്പോൾ ഒരു ദിവസം അബദ്ധത്തിൽ കുക്ക് ദഹണക്കാരൻ ഏഴ് കറിയേ ഉണ്ടാക്കിയുള്ളൂ രാജാവ് വന്ന് ഊണ് വയ്ക്കാൻ ചെയ്തു ആ സമയത്ത് വിളമ്പാൻ നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഏഴ് കറികളേ ഉള്ളൂ ശരിക്കും ദഹനക്കാരനൊന്ന് ഞെട്ടിപ്പോയി കാരണം രാജഭരണകാലത്ത് ഇതെല്ലാം വളരെ നിഷ്കർഷയുള്ളതാണ് നമുക്ക് പറയാം ഇപ്പോൾ എട്ട് കറിയിൽ ഏഴ് കറി ആയാലും എന്താ ഇവിടെ കുഴപ്പമെന്ന് അവരുടെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ട് എട്ടെന്ന് പറഞ്ഞാൽ എട്ട് അങ്ങനെ ഓരോ ഭക്ഷണ വിഭവത്തിനും ഓരോ ദിവസത്തെ ഭക്ഷ്യ വിഭവത്തിനും എല്ലാത്തിനും പ്രത്യേകതകളുണ്ട് ഈ കുക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ ഏഴേ ഉള്ളൂ ഇനി എന്താ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നിയത് തൊട്ടപ്പുറത്ത് അറക്കവാൾ കൊണ്ടൊരു തടി ഇങ്ങനെ അറക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു പിടി അറക്കപ്പൊടി എടുത്തുകൊണ്ട് അടുക്കളയിൽ വന്നിട്ട് ഏതോ ഒരു കറിയും കൂടി അറക്കപ്പൊടിയുടെ കൂട്ടത്തിൽ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പെട്ടെന്നൊരു കറി റെഡിയാക്കി എന്നിട്ട് ഏഴ് പ്ലസ് ഒന്ന് എട്ട് കൂട്ടം കറി രാജാവിന് വിളമ്പി അത് എല്ലാവർക്കും നമുക്കറിയാൻ സാധിക്കും കറക്കപ്പൊടി കഴിച്ചാൽ എങ്ങനെയിരിക്കും പക്ഷേ അറക്കപ്പൊടിയുടെ ടേസ്റ്റ് അല്ല അവിടെ വരിക കാരണം വേറെ ഏതോ ഒരു കറി കൂടി അതിനകത്ത് ചേർത്തിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള വേറൊരു ടേസ്റ്റും പിന്നെ അറക്കപ്പൊടി അതിൻ്റെ ഫൈബർ അതും കൂടിയാകട്ടെ ഏതായാലും ഇതിൽ രാജാവ് അത് തിന്നപ്പോൾ എന്ത് തോന്നി അദ്ദേഹം എന്ത് ചെയ്തു അതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു സമയവും സന്ദർഭവും നോക്കിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ ആർക്കിഷ്ടമുണ്ടെങ്കിലും ആർക്കിഷ്ടമില്ലെങ്കിലും അതിനുള്ള കഴിവ് മസ്തിഷ്കം വിവേകം ബുദ്ധി ചിന്ത പ്രവർത്തന ത്വരത ഇത് നമ്മളിൽ ഉണ്ടാകണം ഇവിടെയെല്ലാമാണ് യഥാർത്ഥത്തിൽ നമ്മളെ സമൂഹം അളക്കുന്നത് മറ്റുള്ളവർ അളക്കുന്നത് നമ്മളെ വിലയിരുത്തുന്നത് നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തുന്നത് ഇങ്ങനെ ദേശവും കാലവും സമയവും സന്ദർഭവും വ്യക്തിയും വ്യക്തികളും നമ്മളുടെ ആ സമയത്തെ അവസ്ഥയും എല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കണം അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ആത്മാഭിമാനപൂരിതമായിട്ടുള്ള ഒരു അപ്ലൈഡ് ഫിലോസഫി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക അത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഒന്നുകൂടി പറയണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതും നമ്മൾ ഈ തേൻതുള്ളികളിലൂടെ കേൾക്കുമ്പോൾ ഒരു രസകരമായിരിക്കുമെന്ന് തോന്നുന്നു പണ്ട് അതിപ്രശസ്തരായ തിരുവിതാംകൂർ രാജാക്കന്മാർ നല്ല പാട്ട് കച്ചേരി നടത്തുക വളരെ കോമണാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ പത്മതീർത്ഥ കുളത്തിൻ്റെ ഓപ്പോസിറ്റുള്ള സംഗീത മണ്ഡപമുണ്ട് അവിടെ സ്വാതി സംഗീത സഭയൊക്കെ കൂടാറുണ്ട് അതുപോലെ തന്നെ നവരാത്രി ഒമ്പത് ദിവസവും പാട്ട് കച്ചേരിയൊക്കെ ഉണ്ടാവാറുണ്ട് അതിപ്രശസ്തരായ വ്യക്തികൾ വന്ന് പാട്ട് പാടാറുണ്ട് അതുപോലെ ഈ പാട്ട് പാടുമ്പോൾ വലിയ പ്രഗത്ഭർ വന്നിരിക്കും രാജാവും വന്നിരിക്കാറുണ്ട് അത്രേ രാജാവ് എപ്പോഴും ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ ആ ഫ്രണ്ടിലിരിക്കുന്ന so called V I Ps പ്രത്യേകിച്ച് ബ്രാഹ്മണര് തമിഴ് ബ്രാഹ്മണരും മറ്റുള്ളവരും മുമ്പിൽ വന്നിരുന്ന് ഈ രാജാവിനെ മസ്കയടിക്കുന്ന രീതിയിൽ രാജാവിനെ ബട്ടർ ചെയ്യാൻ വേണ്ടി രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട് കച്ചേരിയുടെ ഓരോ ചെറിയ ചെറിയ കസർത്ത് വരുമ്പോഴും ആ കച്ചേരിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ വരുമ്പോഴും ഇവർ ആസ്വദിക്കുന്നതായിട്ട് അഭിനയിക്കാറുണ്ട് പലപ്പോഴും അഭിനയം ആർട്ടിഫിഷ്യൽ ആവാറുമുണ്ട് ഒരു പരിധി കടക്കാറുമുണ്ട് ദൂരെ നിന്ന് മാറി വീക്ഷിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാവും ഇവരെല്ലാം ഈ സംഗീതം ആസ്വദിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമല്ല ആസ്വദിക്കുന്നു എന്നുള്ളത് പ്രകടിപ്പിക്കുകയാണ് പ്രദർശിപ്പിക്കുകയാണ് എന്ന് അപ്പം അങ്ങനെ എല്ലാ പ്രാവശ്യവും രാജാവ് ഇത് കാണാറുണ്ട് ഒരു ദിവസം രാജാവ് തീരുമാനിച്ചു അത്രേ സംഭവിച്ചതാണ് കഥയല്ല രാജാവ് തീരുമാനിച്ചു അത്രേ തന്നെ കാണിക്കാനാണ് ഇവരെല്ലാവരും പാട്ട് ആസ്വദിക്കുന്നതായിട്ട് അഭിനയിക്കുന്നത് അതുകൊണ്ട് ഇവരിൽ ആർക്കാ ശരിക്കും ആസ്വാദ്യത അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ദിവസം പറഞ്ഞു ആവശ്യമില്ലാതെ ആരും ഒരു പ്രദർശനവും നടത്തരുത് സംഗീതം ആസ്വദിക്കേണ്ടത് മനസ്സിലാണ് അത് പ്രകടിപ്പിച്ച് പുറത്ത് പ്രദർശിപ്പിച്ച് ആരെങ്കിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അപ്പോൾ യാതൊരു കാരണവശാലും സംസാരിക്കുകയോ ബലേ ബേഷ് എന്ന് പറയുകയോ കൈ കൊണ്ടോ മുഖം കൊണ്ടോ കണ്ണുകൊണ്ടോ ആക്ഷൻ കാണിക്കുകയോ ഒന്നും ചെയ്യരുത് എല്ലാവരും ശാന്തരായിട്ടിരിക്കാൻ മാത്രമേ പാടുള്ളൂ ഇത് ഓർഡർ കൊടുക്കുകയും ചെയ്തു അതിപ്രഗത്ഭനായ ഒരു സംഗീതജ്ഞൻ്റെ കച്ചേരി നടക്കുന്ന സമയത്താണ് ആ ദിവസത്തിലാണ് ഇങ്ങനൊരു ഓർഡർ വന്നത് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി പാട്ട് കേട്ടുകൊണ്ടിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ആ കേട്ടുകൊണ്ടിരുന്നതിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എൻ്റെ തല പോയാൽ പോകട്ടെ ഈ സംഗീതത്തിൻ്റെ ഈ ഗഹനമായ അവതരിപ്പിക്കൽ കാണുമ്പോൾ എനിക്ക് ഉറക്ക ബലേബേഷ് എന്ന് പറഞ്ഞ് കൈയടിക്കാതിരിക്കാൻ സാധ്യമല്ല തല പോയാൽ എനിക്ക് പ്രശ്നമില്ല എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു എഴുന്നേറ്റ് നിന്ന് ഇത് കണ്ടപ്പോൾ രാജാവിൻ്റെ മുഖഭാവമൊക്കെ മാറി അസാധാരണമായ ദേഷ്യം അതുപോലെ തന്നെ എന്താ രാജാവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു പിടുത്തമില്ല ഏതായാലും ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിച്ചവരുടെ മുഖത്തെല്ലാം ഒരു തരത്തിൽ സന്തോഷമാണ് കാരണം ഞങ്ങൾ ശാന്തരായിട്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നൊരാൾ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ബലേ ബേഷ് എന്ന് പറയുക അയാളേതോ അസാധാരണ സംഗീതജ്ഞനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുക അതുകൊണ്ട് അയാൾക്ക് തല പോകാൻ തന്നെ ഉള്ള ശിക്ഷ കിട്ടാൻ പോകുന്നത് എന്നെല്ലാവരും ധരിച്ചു ഈ സംഗീത സഭ കഴിഞ്ഞു സംഗീതത്തിൽ പങ്കെടുത്തവർക്കും മൃദംഗം തബല ഇങ്ങനെയുള്ളവർക്കെല്ലാം രാജാവ് പുരസ്കാരം കൊടുത്തു അതിനുശേഷം രാജാവ് അനൗൺസ് ചെയ്തു ആ ബലേ ബേഷ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിലേക്ക് വരണം എല്ലാവരുടെയും മനസ്സിൽ ഉറപ്പായിരുന്നു ഇയാൾക്ക് അസാധാരണ ശിക്ഷ കെട്ടാൻ പോവാണെന്ന് അയാൾ സ്റ്റേജിലേക്ക് വന്നു രാജാവ് തൻ്റെ കയ്യിലുള്ള ഒരു മോതിരം ഊരി അയാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു ഇത്രയും വലിയൊരു സദസ്സിൽ സംഗീതം ആസ്വദിക്കാൻ അറിയാവുന്നവർ താൻ മാത്രമാണ് കാരണം ആസ്വദിക്കാനുള്ള കഴിവുള്ളവർക്ക് അത് അടിച്ചമർത്താൻ സാധ്യമല്ല എന്നുള്ളതിന് തെളിവാണ് താൻ ബലേ ഭേഷന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് തല പോയാലും എനിക്ക് സാരമില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ ഉള്ളതിൽ സംഗീതം അറിയാവുന്ന ഒരാൾ താൻ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ പലതും നമ്മൾ ആസ്വദിക്കുമ്പോൾ അത് പ്രദർശിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനോ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയോ ആരുടെയെങ്കിലും അപ്രീസിയേഷന് വേണ്ടിയിട്ടോ ആരുടെയെങ്കിലും മുമ്പിൽ എന്തൊരു പ്രത്യേകത കാണിക്കാൻ വേണ്ടി ഒന്നും ആകരുത് ഉള്ളിൽ നിറഞ്ഞു വരുന്ന ആ സന്തോഷവും സംതൃപ്തിയും ചാരിതാർത്ഥ്യവും അത് അതർഹിക്കുന്ന രീതിയിൽ അർഹിക്കുന്ന സ്ഥലമാണെങ്കിൽ സധൈര്യം പ്രദർശിപ്പിക്കാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം ഒരു നല്ല പാഠമാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് പഠിക്കുന്നത് പലപ്പോഴും പലരും പല രീതിയിൽ പറയാറുണ്ട് പ്രവർത്തിക്കാറുണ്ട് ഉപദേശിക്കാറുണ്ട് അതിൻ്റെയൊക്കെ അർത്ഥം അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നില്ല അങ്ങനെയൊക്കെ ചെയ്യുന്നത് പണ്ട് മേഴത്തൂർ അഗ്നിഹോത്രിയുടെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറയിവെറ്റ പന്തീരുകുലത്തിൽ അതിപ്രഗത്ഭനായ തന്ത്രജ്ഞനും തത്വശാസ്ത്രജ്ഞനും വേദ പണ്ഡിതനുമായിട്ടുള്ള മേഴത്തൂർ അഗ്നിഹോത്രിയുടെ കൂട്ടത്തിൽ ഒരു വേലക്കാരൻ ഉണ്ടായിരുന്നു അത്രേ ആ വേലക്കാരൻ തനി വേലക്കാരൻ തന്നെയാണ് അയാൾക്കറിയാം അയാൾക്കൊന്നും അറിഞ്ഞുവിടുന്ന അയാൾ എപ്പോഴും നമ്പൂതിരി ബാക്കിയുള്ളവരുടെ അടുത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് അടുത്ത് വന്നിരിക്കാറുണ്ട് അയാൾ ആ നമ്പൂതിരിയുടെ എല്ലാ മേഴത്തൂർ അഗ്നിഹോത്രിയുടെ എല്ലാ ചർച്ചകളും സശ്രദ്ധം കേൾക്കാറുമുണ്ട് കാലം കുറേ കഴിഞ്ഞു ഒരിക്കൽ ഈ വേലക്കാരൻ മേഴത്തൂർ അഗ്നിഹോത്രിയോട് ചോദിച്ചു അത്രേ അങ്ങ് എപ്പോഴും ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് അങ്ങ് പറയാറുണ്ട് എന്താ ശരിക്കും ഈ ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നത് എന്താ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എനിക്കൊരു പിടുത്തവും കിട്ടണില്ല അങ്ങ് എപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് അപ്പോൾ മേഴത്തൂർ അഗ്നിഹോത്രി തമാശിലെ കളിയാക്കിക്കൊണ്ട് വേലക്കാരന് ഒരു സ്റ്റാൻഡേർഡും ഇല്ല എന്ന് ഉറപ്പിച്ചറിയാവുന്ന മേഴത്തൂർ അഗ്നിഹോത്രി അയാളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു തനിക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലോ എന്നാലും അടിയനെ കേട്ടാൽ കൊള്ളാമെന്നുണ്ട അപ്പോൾ ഈ മേഴത്തൂർ അഗ്നിഹോത്രി കുറേ കൂടി തമാശ ആയിട്ട് പറഞ്ഞു അത്രേ ബ്രഹ്മം ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പോത്തുമായിരിക്കുന്ന അപ്പോൾ അടിയൻ ബ്രഹ്മത്തെ ഉപാസിക്കണമെങ്കിൽ പോത്തിനെ ഉപാസിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു മേഴത്തൂർ അഗ്നിഹോത്രി ഉറക്ക ചിരിച്ച് കളിയാക്കിക്കൊണ്ട് ആ തൻ്റെ ലെവലിൽ അത് മതി തനിക്കത് മതി എന്ന് പറഞ്ഞു അത്രേ അയാളുടെ മനസ്സിൽ മുഴുവനും ബ്രഹ്മാണ് ഏതിൻ്റെ രൂപത്തിലാണ് പോത്തിൻ്റെ രൂപത്തിലാണ് രാവും പകലും വേലക്കാരൻ്റെ മനസ്സിൽ ബ്രഹ്മം നിൽക്കുന്നത് പോത്തിൻ്റെ രൂപത്തിലാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ അപ്പോഴും വേലക്കാരൻ ചിന്തിച്ചത് ബ്രഹ്മത്തെക്കുറിച്ച് തന്നെയാണ് അതായത് പോത്തിനെക്കുറിച്ച് തന്നെയാണ് അർദ്ധരാത്രി കഴിഞ്ഞു അത്രേ അർദ്ധരാത്രി കഴിഞ്ഞ് നല്ല ഉറക്കത്തിൽ ഒരു നീല പോത്ത ഇങ്ങനെ വരുന്നതായിട്ട് വേലക്കാരൻ കണ്ടു അറിയാതെ ചാടി എഴുന്നേറ്റു എഴുന്നേറ്റ് നോക്കിയപ്പോഴും വാതിൽ തുറന്ന് പോത്ത് ഇങ്ങനെ നിൽക്കുന്നു ബ്രഹ്മം ഇങ്ങനെ നിൽക്കുന്നു നീല നിറത്തിൽ ഇയാൾ ഒന്നും ചിന്തിച്ചില്ല ആ പോത്തിനെ അങ്ങോട്ട് നമസ്കരിച്ചു തനിക്ക് ബ്രഹ്മത്തിനെ കാണാൻ സാധിച്ചു ബ്രഹ്മദർശനം ലഭിച്ചു എപ്പോഴും എഴത്തൂർ അഗ്നിഹോത്രി പറയാറുണ്ട് ബ്രഹ്മദർശനം ബ്രഹ്മസാക്ഷാത്കാരം ബ്രഹ്മജ്ഞാനം ബ്രഹ്മാനന്ദം അതിന് കാരണമാകുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് ബ്രഹ്മദർശനം അപ്പോൾ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാം അത് തനിക്ക് സാധിച്ചു ഇത്ര ഉജ്ജ്വലമായ രീതിയിൽ എത്ര പെട്ടെന്ന് ഏതായാലും അർദ്ധരാത്രി കഴിഞ്ഞുള്ള ഈ പോത്തിൻ്റെ ദർശനം കിട്ടിയപ്പോൾ ബാല്യക്കാരൻ വേലക്കാരൻ അവിടെ അടഞ്ഞു ഒതുങ്ങിയിരുന്നില്ല ഉടനെ അവിടെ നിന്ന് ഓടി മേഴത്തൂർ അഗ്നിഹോത്രിയുടെ ബെഡ്റൂമിലേക്ക് അവിടെ ചെന്ന് വാതിൽ മുട്ടി എന്നിട്ട് പറഞ്ഞു അടിയൻ കണ്ടു അടിയൻ കണ്ടു എന്ന് ആർക്കമഡീസ് പറഞ്ഞ മാതിരി യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞ മാതിരി വളരെ ധൈര്യത്തോടു കൂടി ഭക്തിയോടു കൂടി മേഴത്തൂർ അഗ്നിഹോത്രിയെ വിളിച്ചു പറഞ്ഞു അടിയൻ കണ്ടു അടിയൻ ബ്രഹ്മത്തെ കണ്ടു പ്രോത്തിൻ്റെ രൂപത്തിൽ മേഴത്തൂർ അഗ്നിഹോത്രി അല്പം കൂടി നിന്നു എന്നിട്ട് പറഞ്ഞു താനവിടെ നിൽക്കുക അഗ്നിഹോത്രി ആ സമയത്ത് ചെന്ന് പുഴക്കടവിൽ കുളിച്ച് അല്ലെങ്കിൽ കുളത്തിൽ കുളിച്ച നേരെ ബാല്യക്കാരൻ്റെ അടുത്ത് വന്ന സാഷ്ടാംഗം നമസ്കരിച്ചു അത്രേ ഞാൻ കുറേ കാലമായി ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു പക്ഷേ ബ്രഹ്മം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല പക്ഷേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത നിനക്ക് ഞാൻ ആ ബ്രഹ്മം പോത്തുമാതിരി ഇരിക്കുമെന്ന് പറഞ്ഞ നിമിഷം തന്നെ അതിനെ സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്നുള്ളത് നിൻ്റെ അസാധാരണമായ പാണ്ഡിത്യം അല്ലെങ്കിൽ ഭക്തി അല്ലെങ്കിൽ ശ്രദ്ധ അതിനെ കാണിക്കുന്നതാണ് അതുകൊണ്ട് നീയാണ് എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠൻ എന്ന് ഡിക്ലെയർ ചെയ്യാതെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസമോ വേദ പഠനത്തിൻ്റെ യോഗ്യതയോ മന്ത്രമോ തന്ത്രമോ യന്ത്രമോ ജ്ഞാനമോ ഇച്ഛാശക്തിയോ ജ്ഞാനശക്തിയോ ക്രിയാശക്തിയോ ഒന്നുമല്ല ഒരു ഒരു മനുഷ്യനെ വലിയവനാക്കുന്നത് അവനെ വലിയവനാക്കുന്നത് അവൻ്റെ ശ്രദ്ധയാണ് കോൺസെൻട്രേഷൻ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് ഡിവോഷൻ ആൻഡ് ഡെഡിക്കേഷൻ ഈ ശ്രദ്ധയുണ്ടെങ്കിൽ എവിടം വരെയും വേണമെങ്കിൽ എത്താം എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പലരും പറയാറുണ്ട് സത്യം തുറന്നു പറയണമെന്ന് സത്യം എപ്പോഴും തുറന്നു പറയാവുന്നതല്ല സത്യം പച്ചയ്ക്ക് തുറന്നു പറഞ്ഞാൽ മഹാ കയ്പായിരിക്കും അത് ഒരു ബഗർ ഒരു പിച്ചക്കാരൻ അഥവാ ഭിക്ഷക്കാരൻ ഒരു വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു സ്ത്രീ അവിടെ മുമ്പിൽ നിൽക്കുക ഈ ഭിക്ഷക്കാരൻ പറഞ്ഞു എനിക്ക് നല്ലോണം വിശക്കുന്നു എന്തെങ്കിലും തരണം അപ്പോൾ ഈ വീട്ടിലെ സ്ത്രീക്ക് ഒരു ഐഡിയ താൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് അറിയണം നന്നായിട്ടുണ്ടോ ചീത്തയായിട്ടുണ്ടോ ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് അറിയണം അപ്പോൾ കുറച്ച് ചോറും കുറച്ച് സാമ്പാറും കൂടി ചേർത്ത് ഈ ഭിക്ഷക്കാരന് കൊടുക്കാം അയാൾ തിന്നിട്ട് അത് എങ്ങനെയുണ്ടെന്ന് പറയുന്നത് കേൾക്കാം എന്ന് പറഞ്ഞ് ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്ത് എന്നിട്ട് കുറേ സാമ്പാറും ഇട്ട് ആ ഭിക്ഷക്കാരന് കൊടുക്കുമ്പോൾ പറഞ്ഞു ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയണം കേട്ടോ മുഖസ്തുതി ഒന്നും പറയേണ്ട കാര്യമില്ല ചീത്തയായിട്ടുണ്ടെങ്കിൽ ചീത്തയായിട്ടുണ്ടെന്ന് നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയാൻ ഒട്ടും മടി കാണിക്കണ്ട ഞാൻ ചോറ് തന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നതെല്ലാം നന്നായിട്ടുണ്ടെന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെ പല ആവർത്തി ആ സ്ത്രീ അഭിക്ഷക്കാരനോട് പറഞ്ഞു വളരെ താൻ സത്യം മാത്രം അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നും വസ്തുതകൾ മാത്രം പറഞ്ഞാൽ മതിയെന്നും ചോറ് തന്നു എന്നുള്ള കടപ്പാടോടുകൂടി ഇല്ലാത്തത് പറയണ്ട എന്നും പല പ്രാവശ്യം ബോധ്യപ്പെടുത്തി അത് ഭക്ഷണമൊക്കെ കഴിച്ച ആ അയാൾ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് ഭിക്ഷക്കാരൻ നിൽക്കുന്ന സമയത്ത് ഈ വീട്ടിലെ സ്ത്രീ ചോദിച്ചു എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയ സാമ്പാറും ചോറും അപ്പോൾ ഒരു റിസർവേഷനും ഇല്ലാതെ സത്യം സത്യം പോലെ പറയണമെന്ന് പറഞ്ഞു ഭിക്ഷക്കാരൻ പറഞ്ഞു സത്യം സത്യം പോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല പറഞ്ഞു അത് സാരമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇയാൾ പറഞ്ഞു അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ചറിയാം അതുകൊണ്ട് ഞാൻ സത്യം സത്യം പോലെ പറയുന്നില്ല പറയേണ്ട രീതിയിൽ പറയാം ഇല്ല പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ പോരാ സത്യം സത്യമായി തന്നെ പറയണം വീണ്ടും ആ സ്ത്രീ ആവർത്തിച്ചു ഉടനെ ഇയാൾ പറഞ്ഞു എടി പൂച്ചക്കണ്ണി സാമ്പാറിന് ഉപ്പ് വളരെ കുറവാണ് ഇത് കേട്ട ഉടനെ ആ സ്ത്രീയുടെ സർവ്വ കൺട്രോളും പോയി ഒറ്റ സെക്കൻഡ് കൊണ്ട് കൺട്രോൾ പോയി മൂന്ന് നെഗറ്റീവ് അവിടെ ഉണ്ടാക്കിയതാണ് ഒന്നാമത്തെ നെഗറ്റീവ് എടിയെന്ന് വിളിച്ചു രണ്ടാമത്തെ നെഗറ്റീവ് പൂച്ചക്കണ്ണി എന്ന് വിളിച്ചു മൂന്നാമത്തെ നെഗറ്റീവ് സാമ്പാറിന് ഉപ്പ് കുറച്ച് കുറവാണെന്നോ കൂടിയെന്നോ എന്തോ പറഞ്ഞു ഉപ്പ് വളരെ കുറവാണെന്ന് പറഞ്ഞു ഉടനെ ആ സ്ത്രീ അവസ് അസാധാരണമാം വിധം ഈ ഭിക്ഷക്കാരനോട് തട്ടിക്കേറി പറഞ്ഞു തനിക്ക് ഞാൻ ചോറ് തന്നത് തന്നെയായി അബദ്ധം താൻ എന്നെ വളരെ മോശമായിട്ടാണ് വിളിച്ചത് ഒരൊറ്റ വാക്ക് ഒരൊറ്റ വരിയിൽ തന്നെ മൂന്ന് നെഗറ്റീവാണ് ഉള്ളത് ഉടനെ ഇയാൾ പറഞ്ഞു ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞതാണ് ഉള്ളത് ഉള്ളതുമാതിരി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ദേഷ്യം വരുന്നു അപ്പം നിങ്ങൾ എന്നോട് പറഞ്ഞതാണ് ഒരു കുഴപ്പമില്ല ഉള്ളത് ഉള്ളമാതിരി പറഞ്ഞാൽ മതി എന്ന് താൻ ഉള്ളത് ഉള്ള മാതിരി അല്ലല്ലോ പറഞ്ഞത് എന്നെ എന്തിനാണ് ഇടീന്ന് വിളിച്ചത് എന്നെ എന്തിനാണ് പൂച്ചക്കണി എന്ന് വിളിച്ചത് എന്തിനാ സാമ്പാറിന് ഉപ്പ് കുറവാണെന്ന് ഇത്രയും അധികം ഷാർപ്പായിട്ട് പറഞ്ഞത് ഉടനെ ഭിക്ഷക്കാരൻ പറഞ്ഞു നീ എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ നിന്നെ ഞാൻ എടിയെന്നല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് വിളിക്കുക നിൻ്റെ രണ്ട് കണ്ണിനും മാമിതം പൂച്ചക്കണ്ണുണ്ട് അതുകൊണ്ട് പൂച്ചക്കണ്ണി എന്ന് വിളിക്കുക നിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ രണ്ട് കണ്ണും പൂച്ചക്കണ്ണായതുകൊണ്ട് പൂച്ചക്കണ്ണി ഞാൻ വിളിച്ചു സാമ്പാറിന് കാര്യമായിട്ട് ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പ് കുറവാണെന്ന് ഞാൻ പറഞ്ഞു മൂന്ന് പദപ്രയോഗത്തിലും ഒരു അസത്യവും ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു അപ്പോഴാണ് ആ സ്ത്രീക്ക് ശരിക്കും ബോധോദയം ഉണ്ടായത് ബാക്കിയുള്ളതൊന്നും നമ്മൾ വിശകലനം ചെയ്യേണ്ട പലപ്പോഴും സത്യം പച്ചയ്ക്ക് സത്യമായിട്ട് വസ്തുതകൾ പച്ചയ്ക്ക് വസ്തുതകളായിട്ട് പറഞ്ഞാൽ ലോകത്തിൽ ഇഷ്ടപ്പെടുന്നവർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇഷ്ടപ്പെടാൻ സാധിക്കുള്ളൂ അങ്ങനെയുള്ള പദപ്രയോഗത്തെ അതുകൊണ്ട് സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം പ്രിയം ച നാനൃതം ബ്രൂയാത് ഏഷ ധർമ്മ സനാതന ഇതിൻ്റെ അർത്ഥം അടുത്ത സന്ദേശത്തിൽ ഞാൻ പറയാം കഴിഞ്ഞ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞത് ഒരു സംസ്കൃത ശ്ലോകാണ് സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം പ്രിയം ച നാനൃതം ബ്രൂയാത് ഏഷ ധർമ്മ സനാതന സനാതനധർമ്മത്തിൻ്റെ ഒരു മഹത്വം ആരോ ഉണ്ടാക്കിയൊരു വരിയാണ് സത്യം പറയണം പ്രിയം ബ്രൂയാത് പ്രിയം തോന്നുന്ന വിധത്തിൽ വേദന തോന്നുന്ന വിധത്തിൽ പറയരുത് ദേഷ്യം തോന്നുന്ന വിധത്തിൽ പറയരുത് അല്ലെങ്കിൽ ദുഃഖം തോന്നുന്ന വിധത്തിൽ പറയരുത് സത്യം പറയുകയും വേണം അത് പ്രിയമായ രീതിയിൽ കൺസോളിങ് വേയിൽ പറയുകയും വേണം ന ബ്രൂയാത് സത്യം അപ്രിയം സത്യമാണെങ്കിൽ പോലും പ്രിയമല്ലാത്ത രീതിയിൽ പറയാൻ ശ്രമിക്കരുത് പ്രിയമായ രീതിയിലേ അത് പറയാൻ ശ്രമിക്കാവൂ പ്രിയം ച നാനൃതം ഇഷ്ടപ്പെട്ടതാണ് എന്ന് വിചാരിച്ച് സത്യമല്ലാത്തതും പറയരുത് പലർക്കും അത് കേൾക്കാൻ ഇഷ്ടമായിരിക്കും സത്യമല്ലാത്തതാണെന്ന് പോലും അറിഞ്ഞാൽ പോലും അവർക്ക് കേൾക്കാൻ ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ അതും പറയരുത് ഏഷ ധർമ്മ സനാതന ഇതാണ് സനാതന സത്യം വളരെ ചെറിയ ഉജ്ജ്വലമായ നന്മ നിറഞ്ഞ ഒരു സന്തോഷമാണ് ഒരു ഒരു സന്ദേശമാണ് സന്തോഷമല്ല സന്ദേശമാണിത് സത്യം ബ്രൂയ സത്യം പറയണം സത്യം എന്ന് പറഞ്ഞാൽ ട്രൂത്ത് സത്യം എന്ന് പറഞ്ഞാൽ ഫാക്റ്റ് സത്യം എന്ന് പറഞ്ഞാൽ എസൻസ് ഇങ്ങനെ മൂന്ന് ഇംഗ്ലീഷ് വാക്കുകൾക്ക് ഒറ്റ സാൻസ്ക്രിറ്റ് വാക്കേ ഉള്ളൂ സത്ത് അടങ്ങിയത് എന്താണോ അത് സത്യം ആ സത്യം പറയണം ബ്രൂയാത് പറയണം പ്രിയം ബ്രൂയാത് അത് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ വേണം പറയാൻ ന ബ്രൂയാത് സത്യം അപ്രിയം സത്യമാണെങ്കിൽ പോലും അപ്രിയമായ രീതിയിൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറയരുത് സത്യമാണെങ്കിലും ഇഷ്ടപ്പെടുന്ന വിധത്തിലേ പറയാവൂ അത് സാധിക്കുന്നതേ ഉള്ളൂ പലപ്പോഴും നമ്മൾ ധരിക്കുന്നു സത്യം പറയുമ്പോഴത്തേക്കും അയാൾ ആ ഷോക്ക് താങ്ങില്ല എന്ന് വളരെ സിമ്പിളാണ് അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിന് ഒരു ചെറിയ അപകടം പറ്റിയിട്ടുണ്ട് ടെൻഷൻ എടുക്കൊന്നും വേണ്ട എല്ലാവർക്കും ഒക്കെ പറ്റുന്നതൊക്കെ തന്നെയാണ് നമുക്കും ഈ ലോകത്തു നിന്ന് പോകാനൊക്കെ ഉള്ളതാണ് അദ്ദേഹം കുറച്ച് ദിവസം രോഗത്തിൽ കിടപ്പായിരുന്നു നിങ്ങൾക്കറിയാം അതുകൊണ്ട് അദ്ദേഹം ഇന്നലെ ഇഹലോകവാസം പിടിച്ചു എനിക്കറിയാനൊന്നും നിൽക്കണ്ട അടുത്ത ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണം എന്നുള്ള സ്പീഡിൽ പറഞ്ഞു പോയാൽ ഏത് സത്യവും താങ്ങുന്ന വിധത്തിൽ പറയാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് മാത്രമല്ല പ്രിയമാണ് ഇഷ്ടമുള്ളതാണ് എന്നുള്ള കാരണം കൊണ്ട് പലപ്പോഴും നമ്മൾ അസാധാരണമായ അസത്യങ്ങൾ പറയാറുണ്ട് മനക്കോട്ട കെട്ടി നെഗറ്റീവുകൾ ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു അങ്ങനെ ആവാനാണ് സാധ്യത അയാളുടെ കയ്യിലിരിപ്പനുസരിച്ച് ഇതൊക്കെ ശരിയാണ് എന്ന് തുടങ്ങിയ നുണകളെ സത്യത്തിൻ്റെ രൂപമണിയിച്ച് നമ്മൾ പ്രസൻ്റ് ചെയ്യാറുണ്ട് അതൊരു ഘോര പാപാണ് ഒരിക്കലും അത് ചെയ്യാതിരിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ് അസത്യം പറയരുത് അതുപോലെ തന്നെ സത്യമല്ലാത്തത് ഇഷ്ടപ്പെടുമെന്ന കാരണം കൊണ്ടും പറയാതിരിക്കുക പലപ്പോഴും നമ്മൾ നമ്മളെ ശപിക്കാറുണ്ട് എൻ്റെ ജന്മം ഗതികെട്ട ജന്മമാണ് എത്ര കാലമായി അഭിന അനുഭവിക്കുന്നു എന്തായാലും തീർന്നു കിട്ടിയാൽ മതി ഇതെല്ലാം നമ്മൾ പറയാറുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ മനുഷ്യജന്മം അത്യപൂർവമാണ് അത് നമുക്ക് കിട്ടി വലിയ തരക്കേടില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതും സത്യമാണ് ഒരല്പം പ്രയത്നിക്കാൻ കഴിവുണ്ടെങ്കിൽ വേണ്ടത്ര സമ്പത്ത് ഉണ്ടാക്കാൻ ഒരു വിഷമവും ഇല്ല അതും സത്യമാണ് മിക്കവാറും ദാരിദ്ര്യ ദുഃഖം വർക്ക് ചെയ്യുന്നവനുണ്ടാവില്ല അതും സത്യമാണ് കുടുംബ ബന്ധം അല്പം ഒന്ന് നന്നാക്കാൻ ശ്രമിച്ചാൽ അവിടെയും ദുഃഖിക്കാൻ വലിയ ആവശ്യമൊന്നും വരില്ല അതും സത്യമാണ് പിന്നെ എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും പലരും ഇത് നശിച്ച ജന്മമാണെന്ന് പറയുന്നു കാരണം നമ്മുടെ ജന്മത്തിൻ്റെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് നമ്മളുടെ ഓരോ ദിവസത്തിൻ്റെ വില നമുക്കറിയാത്തത് കൊണ്ടാണ് ജനിച്ച് വളർന്ന് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ജീവിതത്തെ ആസ്വദിക്കാനാണ് ജഗദീശ്വരൻ തന്നിരിക്കുന്നത് ആ ആസ്വദിക്കാനുള്ള ഒരു സന്മനസ്സുകൂടി നമുക്കുണ്ടാവണം ശരീരം മാത്രം പോരാ ചെവി ഉണ്ടായാൽ മാത്രം പോരാ പാട്ട് കേൾക്കുമ്പോൾ ആസ്വദിക്കാനുള്ള മനസ്സും കൂടി ഉണ്ടാവണം കണ്ണുണ്ടായാൽ മാത്രം പോരാ നല്ല പ്രകൃതി ഭംഗിയുള്ള കാഴ്ചകൾ കാണുമ്പോൾ ആസ്വദിക്കാനുള്ള മനസ്സും കൂടി വേണം മൂക്കുണ്ടായാൽ മാത്രം പോരാ ആ സുഗന്ധം ആസ്വദിക്കാനുള്ള കൂടി വേണം നല്ല വിധത്തിലുള്ള സാമ്പാറോ കറികളോ എല്ലാം ഉണ്ടാക്കിയാലും നാക്കുണ്ടായാലും പോരാ അത് ആസ്വദിക്കാനുള്ള കൂടി വേണം നല്ലൊരു മനസ്സുണ്ടാവണം എന്തിനാ ചിന്തിക്കാനായിട്ട് നന്മ നിറഞ്ഞത് ചിന്തിക്കാനായിട്ടാണ് അപ്പം നന്മ നിറഞ്ഞ മനസ്സുണ്ടെങ്കിൽ മനുഷ്യ ജീവിതം മൊത്തത്തിൽ നന്മയാക്കി മാറ്റാമെന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് എൻ്റെ ജന്മത്തിനെക്കുറിച്ചോ എനിക്ക് ജന്മം തന്നവരെക്കുറിച്ചോ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ചിട്ടോ എൻ്റെ വീടിനെ കുറിച്ചിട്ടോ എൻ്റെ ജോലിയെ കുറിച്ചിട്ടോ എൻ്റെ കൂട്ടുകാരെ കുറിച്ചിട്ടോ എൻ്റെ സൂപ്പർവൈസറെ കുറിച്ചിട്ടോ എൻ്റെ സബോർഡിനേറ്റിനെ കുറിച്ചോ ശാപവാക്കുകൾ പറയാതിരിക്കുക കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ ജന്മ സ്വർഗസമാനമാക്കുന്നതും അത് നരക സമാനമാക്കുന്നത് നമ്മൾ തന്നെയാണ് ഒരു പക്ഷേ നരകമാണെന്ന് ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ തോന്നിയാലും അടുത്ത നിമിഷം തന്നെ തിരിച്ചു വന്ന് നോർമലാവാനുള്ള ഒരു മനസ്സും കൂടി വീണ്ടും വേണം അതിന് അതുകൊണ്ട് ഈ ജന്മത്തിൻ്റെ നന്മ തിന്മകളെ വിലയിരുത്തിയിട്ട് നന്മകളെ ആസ്വദിക്കാനും തിന്മകൾ നന്മകളാക്കി മാറ്റാനും നമുക്ക് സാധിക്കണം നമ്മൾ നമ്മളെ ശപിച്ചുകൊണ്ടിരുന്നാൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അവസാനം നമ്മൾ അതായി തീരും അതായി തീരുമ്പോഴാണ് തിരിച്ചു വരാൻ പറ്റാത്ത അഗാധ ഗർത്തത്തിലാണ് നമ്മൾ എന്ന് മനസ്സിലാവുന്നത് കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും കാലചക്രം തിരിയുമ്പോൾ അന്ത്യത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മറ്റു പലരും ജീവിതം ആസ്വദിക്കുമ്പോൾ അപ്പം നമുക്ക് തോന്നും എൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും കഴിഞ്ഞു അസ്തമയ സൂര്യനെപ്പോലെ ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കാൻ പോവാണ് എനിക്ക് ഈ ജീവിതം ഒന്നും ആസ്വദിക്കാൻ സാധിച്ചില്ലല്ലോ ഈശ്വര ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം എന്ന് അപ്പം തോന്നിയോണ്ട് എന്താ പ്രയോജനം ഇനിയൊരു ജന്മം ഉണ്ടെന്നൊരു ഉറപ്പും ഇല്ല അതുകൊണ്ട് യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വ ഘൃതം പിബേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത ചാർവാകന്മാർ എഴുതിയിരിക്കുന്ന വരികളാണ് എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം സുഖമായിട്ട് സന്തോഷത്തോട് ജീവിക്കാം കടം മേടിച്ചിട്ടാണെങ്കിൽ നെയ്യ് കൂട്ടി ഉണയിക്കുക ഒരിക്കൽ ഈ ശരീരം ഭസ്മമായി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമില്ല ഇത് രസകരമായിട്ടുള്ളൊരു വരിയാണ് സംസ്കൃതത്തിലെ ഉജ്ജ്വലമായൊരു ദർശനം പോലെ പറഞ്ഞത് യാവത് ജീവേത് വയം സർവേ യാവത് കാലം ജീവന്തേ താവത് കാലം അത്രയും കാലം സുഖം ജീവേത് സുഖേന ജീവിതം ത്രണയിത്തു സുഖേന നല്ല സുഖത്തിൽ ജീവിതം ആസ്വാദയതു ജീവിതം ആസ്വദിക്കണം ഋണം കൃത്വാപി ധനം ശേഖരണം കൃത്വാപി ഘൃതം പിബേത് ഉത്തമഭോജനം സ്വീകരോതു ഉത്തമഭോജനം സ്വീകർത്തും വയം ഋണം കൃതവാനപി തത്ര ദുഃഖഹേതു നാസ്തി എന്നർത്ഥം ആ കടം മേടിച്ചിട്ടാണെങ്കിലും നല്ല നെയ്യ് കൂട്ടി ഉണയിക്കുകയാണെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല കാരണം അസ്യ ദേഹസ്യ ഭസ്മീഭൂതസ്യ ഈ ശരീരം ഒരിക്കൽ ഭസ്മമായി പോയി കഴിഞ്ഞാൽ പുനഃ ആഗമനം കുതഹ കഥാപി പുനഃ ന ആഗമിഷ്യതി ഒരിക്കൽ പോലും ആ ശരീരം തിരിച്ചു വരില്ല പുനർജന്മൊക്കെ പലരും പലതും പറയും പക്ഷെ ഇതേ രൂപത്തിലൊന്നും ആവില്ല അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ചാർവാകൻ പറഞ്ഞതുപോലെ എത്ര കാലം ജീവിക്കുന്നു അതിൽ ഭക്തിയും ഈശ്വരാരാധനയും ഭോഗസുഖവും അതുപോലെ യോഗസുഖവും എല്ലാം ഒരുമിച്ച് ചേർക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ വളരെ ഭംഗിയായിട്ട് ജീവിക്കണമെങ്കിൽ ഓരോ മിനിറ്റും ആസ്വദിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഈ നാട്ടിൽ എന്തൊക്കെ പ്രശ്നമാണുള്ളതെന്ന് ആ പ്രശ്നമൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മുടെ തലയിലെടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും വണ്ടി മാതിരിയാണ് കാലാവസ്ഥ മാതിരിയാണ് ഭൂമി കറങ്ങുന്ന മാതിരിയാണ് പുഴ ഒഴുകുന്ന മാതിരിയാണ് ചെടികൾ വളരുന്ന മാതിരിയാണ് അതിങ്ങനെ വരും കുറേ നേരം നിൽക്കും അത് കഴിഞ്ഞ് അതൊക്കെ പോവും ഒന്നും സ്ഥിരമല്ല അപ്പോൾ എന്നും നമ്മൾ ഓർമ്മിക്കുക ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗ പ്രശ്നങ്ങൾ കരച്ചിൽ ജീവിതത്തിൻ്റെ ഭാഗം ചിരി ജീവിതത്തിൻ്റെ ഭാഗം സംഘർഷം ജീവിതത്തിൻ്റെ ഭാഗം ഭയം ജീവിതത്തിൻ്റെ ഭാഗം ഇതൊക്കെ പെർമനൻ്റ് ആണെന്ന് ധരിച്ച് വേവലാതിപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിപ്രശസ്തനായ ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു രോഗി ചെന്നു വളരെ ദുഃഖത്തോടുകൂടി രോഗി ഡോക്ടറോട് പറഞ്ഞു സർ എൻ്റെ തല ഇങ്ങനെ വലിക്കുന്നു സർ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വലിച്ചോട്ടെ നിങ്ങൾക്ക് എന്താ കുഴപ്പം ഇതിൻ്റെ ആൾ പറഞ്ഞു എനിക്ക് തീരെ വിശപ്പില്ല സാർ കുറേ ദിവസമായി തീരെ വിശപ്പില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു വിശപ്പ് തീരെ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേ വേണ്ട സർ എനിക്ക് നല്ല ക്ഷീണമുണ്ട് സാർ ആ നല്ല ക്ഷീണമുണ്ടെങ്കിൽ കുറച്ച് വിശ്രമിക്കാം ആരോടും സംസാരിക്കാനൊന്നും നിൽക്കണ്ട സാർ എനിക്ക് എന്തൊക്കെയോ ആവുന്നു സാർ അങ്ങനെയൊക്കെ ആവും കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നാലാമത് ആ രോഗി ഡയറക്ടറോ ഡോക്ടറോട് ചോദിച്ചു സാർ അപ്പോൾ എനിക്ക് അസുഖമൊന്നുമില്ലേ സാർ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയുള്ള തോന്നലൊക്കെ തന്നെ അതെൻ്റെ അസുഖം എനിക്ക് തലവലിക്കുന്നു വിശപ്പില്ല ക്ഷീണമുണ്ട് വയ്യ ഈ തോന്നലൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ അസുഖം അതുകൊണ്ട് ഓർമ്മിക്കുക ഈ തോന്നലിൽ നിന്നെല്ലാം മോചനം നേടി അതിഗംഭീരമായിട്ട് വർക്ക് ചെയ്യുക ശരീരത്തെയും മനസ്സിനെയും കുറിച്ച് വലുതായിട്ട് ചിന്തിക്കാതെ കുറേശ്ശൊക്കെ ചിന്തിക്കണം ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ തലയിലെടുത്ത് വയ്ക്കാതെ എന്തൊക്കെയാണ് ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പരിധിക്കപ്പുറമൊന്നും വേവലാതിപ്പെടാതെ ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പലപ്പോഴും ഞാൻ പലരോടും പറയാറുണ്ട് ഒരു നൂറ് കൊല്ലം മുമ്പ് ഭാരതത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നിരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ഏതാണ്ട് ഒരു പത്ത് വർഷം മുമ്പുള്ള അവസ്ഥയാണ് എല്ലാ രാജ്യങ്ങളും പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടുരാജ്യങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക ഇംഗ്ലീഷുകാർക്ക് വേണ്ടി കുറേ ഇന്ത്യക്കാർ യുദ്ധം ചെയ്യുക പോർച്ചുഗീസുകാർക്ക് വേണ്ടി വേറെ കുറേ ഇന്ത്യക്കാർ യുദ്ധം ചെയ്യാം ഫ്രഞ്ചുകാർക്ക് വേണ്ടി വേറെ ചില ഇന്ത്യക്കാർ യുദ്ധം ചെയ്യാം അതൊക്കെ ഇന്ത്യയുടെ മണ്ണില വിദേശത്തുള്ള ആൾക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാർ വെറും കൂലി കിട്ടാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് മരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഭാരതത്തിൽ പോലും ഇപ്പം അതൊന്നുമില്ലല്ലോ ഇപ്പം ശബരിമലയിൽ അരവണ കിട്ടുന്നില്ല അതല്ലെങ്കിൽ ക്യൂ കണ്ടമാനം വലുതാണ് അല്ലെങ്കിൽ മകരജ്യോതിഷം മനുഷ്യനുണ്ടാക്കുന്നതാണ് എന്ന ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞ മാതിരി തന്നെ അത്രയ്ക്കല്ലേ ഉള്ളൂ അതിനേക്കാളും വലിയ പ്രശ്നമൊന്നുമില്ല ജീവൻ മരണ പ്രശ്നമൊന്നും ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആലോചിക്കാം ഇപ്പോഴാണ് ഭാരതത്തിൽ കഴിഞ്ഞൊരു രണ്ടായിരം വർഷമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരവസ്ഥ ഇപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ രണ്ട് മൂന്ന് യുദ്ധങ്ങൾ പാകിസ്ഥാനുമായിട്ട് കഴിഞ്ഞു ഒരു യുദ്ധം ചൈനയായിട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഭാരതം ശരിക്കും സ്വസ്ഥാണ് സയൻറ്റിഫിക്കലി വളരെയധികം വളരുക ഇക്കണോമിക്കലിയും വളരുക മനുഷ്യരുടെ ജീവിത സുഖ സൗകര്യങ്ങൾ അനുസരിച്ചും വളരുക വിദ്യാഭ്യാസപരമായിട്ടും ടെക്നോളജിക്കലായിട്ടും ഭാരതം അസാധാരണമായിട്ട് വളർന്ന ഏറ്റവും സുഖസമ്പൂർണമായിട്ടുള്ളൊരു ഒരു കാലഘട്ടത്തിലാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നമാണെന്ന് നമ്മൾ ധരിക്കുന്നത് അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്തായതിനർത്ഥം അതുകൊണ്ട് എല്ലാം തലയിലെടുത്ത് വയ്ക്കാതിരിക്കുക സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ പണ്ട് കാനഡയിൽ കുറേ കാലം വർക്ക് ചെയ്തിരുന്നു ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഭൂമിയുടെ ഇപ്പുറത്തു കൂടെ പോയിട്ട് അപ്പുറത്തു കൂടെ വരണമെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കാനഡയിൽ നിന്നൊരു ഇൻവിറ്റേഷൻ കിട്ടിയത് കാനഡയിൽ വിവിധ സ്ഥലങ്ങൾ കാണാനുള്ള ഭാഗ്യം കിട്ടി മാനിറ്റോബ എന്നൊരു പ്രോവിൻസ് ഉണ്ട് ഒരു സംസ്ഥാനം അവിടെ ചെന്നു അവിടെ അസംബ്ലി മൺ മന്ദിരമുണ്ട് ആ അസംബ്ലി മന്ദിരത്തിൽ കണ്ടപ്പോൾ വലിയൊരു അത്ഭുതം തോന്നി പത്ത് എൺപത് തൊണ്ണൂറ് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഒരു അസംബ്ലി മന്ദിര കാനഡ വളരെ ചെറുപ്പ പ്രായം കുറഞ്ഞൊരു രാജ്യമാണ് പത്തൊൻപത് വർഷത്തെ പാരമ്പര്യമേ കാനഡയ്ക്കുള്ളൂ അതായത് മോഡേൺ കാനഡയ്ക്ക് അത്ര പാരമ്പര്യമേ ഉള്ളൂ പിന്നെ റെഡ് ഇന്ത്യക്കാരുടെ പാരമ്പര്യം കുറേ കാലമായിട്ടുണ്ട് ഞാൻ മോഡേൺ കാനഡയുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ മോഡേൺ കാനഡയ്ക്ക് ഒരു എൺപത് വർഷത്തെ പാരമ്പര്യമേ ഉള്ളൂ ആ എൺപത് വർഷത്തിന് താഴെ ഉള്ള കാലഘട്ടം കൊണ്ട് അവിടുത്തെ ഈ അസംബ്ലി ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ അസംബ്ലി ബിൽഡിങ്ങിൻ്റെ മുകളിൽ മൂന്ന് ഫിലോസഫേഴ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് അത് എഴുതിയിരിക്കുന്നതിന് the law makers of the world എന്നാണ് ലോകത്തിലെ നിയമസംഹിത എഴുതിയവർ രണ്ട് പേരിൽ ഒരാൾ ഗ്രീക്കുകാരനാണ് ഒരാൾ റോംകാരനോ അല്ല കാരനോ എനിക്ക് അറിഞ്ഞുകൂടാ മൂന്നാമത്തെ ആളുടെ പേര് ഭാരതീയനാണ് മനു എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ മനുസ്മൃതി എന്നൊക്കെ പറയാറില്ലേ കെ ആർ ഗൗരിയമ്മ കത്തിച്ചു കളഞ്ഞ പുസ്തകം എന്താന്ന് പോലും അറിയാതെയാ അത് അവർ കത്തിച്ചു കളഞ്ഞത് ഗുരുബോധം ഇല്ലാത്തമായിരിക്കും അതേപോലെ ആലോചിച്ച് നോക്കാം നമ്മൾ മനുസ്മൃതി വായിക്കാതെയാണ് നമ്മളതിനെ നഖശികാന്ത എതിർക്കുക അതിൽ ഏതോ ഒരു വരി അത് പറയുന്നതിൻ്റെ മുമ്പിലത്തെ വരിയും അത് പറഞ്ഞതിന് ശേഷമുള്ള വരിയും നമ്മൾ വായിച്ചിട്ടില്ല എന്നിട്ട് നമ്മളത് എതിർക്കാം പക്ഷേ അവിടത്തുകാർ ഭൂമിയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാനിറ്റോബ വരിക കാനഡയിലെ മാനിറ്റോബ പ്രോവിൻസ് വരിക അവിടുത്തെ അസംബ്ലി ബിൽഡിങ്ങിൽ എഴുതി വെച്ചിരിക്കുന്നു മനു എന്ന ആദ്യത്തെ നിയമ നിർമ്മാതാവ് ആദ്യത്തെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് the first law maker of the world പിന്നെ രണ്ടുപേരുടെ പേര് എഴുതിയിരിക്കുന്നത് അപ്പോൾ ലോകമെമ്പാടും ഭാരതീയ പൈതൃകം എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് അറിയാനും അനുഭവിക്കാനും സാധിക്കും അങ്ങനെ എല്ലാം കാണാനുള്ളൊരു കണ്ണും അതിനെക്കുറിച്ച് വിവരിക്കുമ്പോൾ കേൾക്കാനുള്ളൊരു കാതും അതിനെക്കുറിച്ച് ആത്മാഭിമാനപൂർവ്വം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു നാവും ഇത് കേൾക്കുകയും കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ആസ്വദിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം അപ്പോഴാണ് നമ്മളുടെ പൈതൃകത്തിൻ്റെ മഹത്വം അറിയാനും അറിയിക്കാനും നമുക്ക് സാധിക്കാം ചെറിയ കാര്യമായിരിക്കാം പക്ഷെ ഒരു വലിയ കാര്യമാണ് നമ്മളെക്കുറിച്ച് തന്നെ അപകർഷതാ ബോധത്തോടു കൂടി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം കാണുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ പിന്തിരിപ്പനും അങ്ങനെയൊക്കെ നിർവചിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ദുഃഖം തോന്നാറുണ്ട് ലോകമെമ്പാടും നമ്മുടെ നമ്മുടെ ഈ പൈതൃകം എത്ര ഭംഗിയായിട്ട് സ്വീകരിക്കുന്നു എന്ന് അടുത്ത കാലത്ത് ഒരു ചർച്ച മനോരമ ന്യൂസ് വിഷനാണെന്ന് തോന്നുന്നു കേൾക്കാനുള്ള ഒരവസരം ഉണ്ടായി അതിൽ ഭാരതീയ സംസ്കാരത്തെ കുറിച്ചിട്ടാണെന്ന് തോന്നുന്ന ഒരു ചർച്ചയുണ്ടായത് ആ ചർച്ച ഇങ്ങനെ കുടുംബിരി കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് ഒരു യുക്തിവാദി പറയേണ്ടായി ഭാരത സംസ്കൃതി എന്നൊരു സംസ്കൃതിയേ ഇല്ല വെറുതെ പറഞ്ഞതാ ചരിത്രം വായിച്ചവർക്കറിയാം ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ സിവിലൈസേഷൻ അങ്ങനെ ഒന്നുമില്ല വെറും തോന്നലാണ് ഇയാളിങ്ങനെ ആണയിട്ട് പറയുന്നുണ്ട് എനിക്ക് അത്ഭുതം തോന്നി അവനവൻ ഒന്നും പഠിക്കാതെ ഒന്നും വായിക്കാതെ യുക്തിവാദി എന്ന ലേബലിൽ ഒരു ദൃശ്യമാധ്യമത്തിൽ അസന്ദിഗ്ധമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഭാരതീയ സംസ്കാരം എന്നുള്ളതില്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളും ഭാരതത്തിലെ തന്നെ പുരോഗമനവാദികളും നിരീശ്വരവാദികളും ഭാരതത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവർ പോലും ഭാരതീയ സംസ്കൃതി ഇല്ല എന്ന് പറയില്ല ഇത് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ എൻ്റെ വായിൽ വന്നു ഇത്രയും അഗാധമായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമയായ ഭാരതീയരിൽ ഈ ഭാരതത്തെ പുച്ഛിക്കണം അവഹേളിക്കണം അപകീർത്തിപ്പെടുത്തണം എന്നൊരു തോന്നൽ ഉണ്ടായി അത് ദൃശ്യമാധ്യമത്തിലൂടെ ലക്ഷക്കണക്കിന് വ്യക്തികൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാനും സാധിച്ചു അറിയാതെ ഞാൻ പറഞ്ഞുപോയി എത്രയോ പേർക്ക് ഇടിവെട്ട് ഏൽക്കുന്നുണ്ടാകും എത്രയോ പേരെ പാമ്പ് കടിക്കുന്നുണ്ട് ഞാൻ മുഴുമിപ്പിക്കുന്നില്ല നിങ്ങളൊരു പക്ഷേ രമണ മഹർഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും വളരെ രസകരമായ വരികൾ പറയുന്ന ഒരു മഹർഷിയാണ് ഭഗവാൻ രമണ മഹർഷി എന്ന് വരെ പറയാറുണ്ട് കാരണം ഈശ്വരൻ്റെ ലെവലിലെത്തിയ ആളാണ് അദ്ദേഹത്തിനെ കുറിച്ച് രണ്ട് നല്ല സന്ദേശങ്ങൾ പറയാറുണ്ട് അതിൽ ഒരു സന്ദേശം ഇപ്പോൾ പറയാം ഒരു സന്ദേശം അടുത്ത സന്ദേശമായിട്ട് പറയാം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനെ കാണാൻ വന്നവർക്കറിയാം ആശ്രമത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ആശ്രമത്തിലെ അന്തേവാസികൾ തമ്മിലും വഴക്കുണ്ട് പരസ്പരം കലഹിക്കാറുമുണ്ട് അവർ അത് പുറത്ത് നിൽക്കുന്നവർക്ക് തന്നെ അറിയാം അവർക്ക് കാണാനും സാധിക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് രമണ മഹർഷിയുടെ തിരുവണ്ണാമലയിലെ ആശ്രമത്തിലേക്ക് വരുന്ന ഒരാൾ രമണ മഹർഷിയുടെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങയുടെ ആശ്രമത്തിൻ്റെ അവസ്ഥ ശോചനീയമാണ് അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തെ അന്തേവാസികൾ തമ്മിൽ ഭയങ്കര മുട്ടൻ വഴക്കാണ് ഇതൊക്കെ അങ്ങക്ക് എങ്ങനെ സഹ സഹിക്കാൻ സാധിക്കുക രമണ മഹർഷി അചഞ്ചലനായിട്ട് പറഞ്ഞു അത് കാണാൻ വരുന്നവർ അത് കണ്ടിട്ട് പൊക്കോട്ടെ എന്നെ കാണാൻ വരുന്നവർ എന്നെ കണ്ടിട്ട് പൊക്കോട്ടെ എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്തൊരു നല്ല സന്ദേശമല്ലേ നമ്മൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ അവിടെ കാണുന്നതിനൊക്കെ വികാര തീവ്രമായിട്ട് നമ്മൾ പ്രതികരിക്കാറുണ്ട് പറയാറുണ്ട് പക്ഷേ ഈ രമണ മഹർഷി പറഞ്ഞ വരി ഒന്ന് ചിന്തിച്ചു നോക്കുക ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങൾ കാണാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കാണാനേ സമയമുണ്ടാവുള്ളൂ അവിടെയുള്ള ധാരാളം നന്മകൾ കാണാനാണ് പോകുന്നതെങ്കിൽ അത് കണ്ടതിന് ശേഷം അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് പോകാനുള്ള അവസരം ഉണ്ടാവും അപ്പോൾ എവിടെയൊക്കെ നെഗറ്റീവ് ഉണ്ടോ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നെഗറ്റീവുകൾ മാത്രമായിരിക്കും അതിനകത്ത് ധാരാളം പോസിറ്റീവുകളുണ്ട് ആ പോസിറ്റീവുകൾ സ്വീകരിക്കാൻ സാധിക്കണമെന്നാണ് രമണ മഹർഷിയുടെ ഈ സന്ദേശം നമ്മളോട് പറയുന്നത് വഴക്കും വയ്യാവേലിയും പ്രശ്നങ്ങളും കാണാൻ വരുന്നവരെ അത് കണ്ടിട്ട് പൊക്കോട്ടെ അല്ല സാത്വികനായ നിസ്സംഗനായ ഒരു മഹർഷിയെ കാണാനാണ് അവർ വരുന്നതെങ്കിൽ അത് കണ്ടിട്ട് പൊക്കോട്ടെ ഇവിടെയാണ് വലിയൊരു സന്ദേശം ഒളിഞ്ഞു കിടക്കുന്നത് ഒരിക്കലും രമണ മഹർഷി എല്ലാവരുടെയും കൂട്ടത്തിലിരുന്ന് ഊണ് കഴിക്കുക അപ്പോൾ ഒരു വിഭാഗത്തിൽ ബ്രാഹ്മണർ മാത്രമായിരിക്കണത് അപ്പുറത്ത് അബ്രാഹ്മണരായിരിക്കുന്നത് രമണ മഹർഷിയുടെ അടുത്തിരിക്കുന്നതെല്ലാം രമണ മഹർഷിക്ക് വളരെ പ്രിയപ്പെട്ടവർ എന്ന് സ്വയം ധരിക്കുന്നവരാണ് അപ്പോൾ ഊണ് കഴിക്കുന്ന അന്നദാനം നടക്കുന്ന സമയത്ത് മൂന്ന് വിഭാഗമായിട്ട് ആൾക്കാരിരിക്കുന്നത് ഒരു വിഭാഗം ബ്രാഹ്മണർക്ക് ഒരു വിഭാഗം അബ്രാഹ്മണർക്ക് ഒരു വിഭാഗം രമണ മഹർഷിയുടെ വളരെ അടുത്ത് വേണ്ടവർ ഇത് കണ്ടുകൊണ്ട് കുറേ പേര് വന്നു അവരസാധാരണമാം വിധം പ്രതിഷേധിച്ചു രമണ മഹർഷിയുടെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങ് മനുഷ്യരെ രണ്ടും മൂന്നും കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു ബ്രാഹ്മണർ വേറെ അബ്രാഹ്മണർ വേറെ അങ്ങക്ക് പ്രിയപ്പെട്ടവർ വേറെ ഇങ്ങനെ മനുഷ്യരെ തന്നെ വേർതിരിക്കാൻ സാധിക്കുന്ന ആ അവസ്ഥയാണ് ഈ ആശ്രമത്തിലുള്ളത് ഈശ്വരൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് അങ്ങ് ഈശ്വരന് തുല്യനായതുകൊണ്ട് അങ്ങേ ഭഗവാൻ രമണ മഹർഷി എന്ന് എല്ലാവരും വിളിക്കുന്നത് അങ്ങയുടെ ആശ്രമത്തിൽ മനുഷ്യരെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു ഇങ്ങനെ അവർ വളരെ കാര്യമായിട്ട് അവർ രമണ മഹർഷിയുടെ സംസാരിച്ചു ഇതൊക്കെ കേട്ട് രമണ മഹർഷി ഒന്നും പറഞ്ഞില്ല അവസാനം രമണ മഹർഷി പറഞ്ഞു ബ്രാഹ്മണരാണെന്ന് വിചാരിക്കുന്നവരൊക്കെ അവിടെ ഇരുന്നോളാം അബ്രാഹ്മണരാണെന്ന് വിചാരിക്കുന്നവരൊക്കെ ഇവിടെ ഇരുന്നോളാം എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് വിചാരിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നോളാം എനിക്ക് നിങ്ങൾ എവിടെ ഇരുന്നാലും ഒരു പ്രശ്നമില്ല ഈ ചെറിയ സന്ദേശത്തിനകത്ത് അർത്ഥവത്തായ വലിയൊരു സന്ദേശമുണ്ട് ഞാൻ ബ്രാഹ്മണനാണെങ്കിൽ അതെൻ്റെ തോന്നലാണ് ഞാൻ ബ്രാഹ്മണ്യം എന്നോട് എനിക്കൊരു പ്രത്യേകതയൊന്നുമില്ല ഞാൻ നായരാണെങ്കിൽ അതെൻ്റെ തോന്നലാണ് ഞാൻ നായരെന്ന് ഞാൻ ഈഴവനാണെങ്കിൽ അതെൻ്റെ തോന്നലാണ് ഞാൻ ഈഴവനെന്ന് ഞാൻ ആന്ധ്രക്കാരനാണെങ്കിൽ എൻ്റെ തോന്നലാണ് ഞാൻ ആന്ധ്രക്കാരനാണ് അല്ലാതെ റിയലി ശരി ശാരീരികമായിട്ട് മാനസികമായിട്ടൊക്കെ നമ്മൾ നമ്മൾ തന്നെയാണ് അപ്പോൾ എൻ്റെ തോന്നലാണ് ഞാൻ ബ്രാഹ്മണനാണ് സവർണനാണ് ഉയർന്ന ജാതിക്കാരനാണ് വളരെ അറിവുള്ളവനാണ് അതുപോലെ എൻ്റെ തോന്നലാണ് ഞാൻ താഴ്ന്ന ജാതിക്കാരനാണ് ഞാൻ അവർണനാണ് സവർണനല്ല അവർണനാണ് എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അവരെക്കാളൊക്കെ വളരെ താഴെയാണ് ഞാൻ എന്നും എൻ്റെ തോന്നലാണ് ഞാൻ ഭക്തനാണ് എന്നുള്ളത് എൻ്റെ തോന്നലാണ് ഞാൻ രമണ മഹർഷിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണെന്നുള്ളതും എൻ്റെ തോന്നലാണ് ഇതൊന്നും യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയതല്ല ഇതൊക്കെ തോന്നൽ മാത്ര ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും ഒന്നും സംഭവിക്കില്ല അപ്പോൾ ഇതെല്ലാം നമ്മുടെ തോന്നലുകളാണ് അതുകൊണ്ട് ഓർമ്മിക്കുക ഈ തോന്നലുകളുടെ അടിസ്ഥാനത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ വലിയ വലിയ കാര്യങ്ങളാക്കാതിരിക്കുക അതുകൊണ്ട് തോന്നലുകൾക്ക് അതീതമായിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം അവിടെയാണ് നമ്മുടെ മഹത്വമുള്ളത് എന്ന് പറഞ്ഞുകൊള്ളുന്നു